അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാഹി റബിലാലമീൻ വസ്സലാത്തു വസ്സലാം വല അഷ്റഫുൽ മഖ്ലൂഖീൻ സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വല അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ് ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ അൻബലിയുടെ വളരെ ദീർഘവും പഠനാർഹവുമായ ക്ലാസ്സിന് ശേഷം നൂർഫൈസി ഉസ്താദ് ചില സംശയങ്ങൾക്ക് മറുപടി പറയുകയുണ്ടായി അതിനിടക്ക് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാരെ അനുസ്മരിക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുവത്താല അവർക്കൊക്കെ അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ ഇൽമിൻ്റെയും ഒക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് പാരത്രിക ലോകത്തേക്ക് ബർസഹിയായ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇതുവാ ചെയ്യുന്നു അവരുടെയൊക്കെ ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ എന്ന മഹിതമായ ആശയ പ്രസ്ഥാനത്തിലൂടെ അവർ നമുക്ക് കാണിച്ചു തന്ന വെട്ടിത്തെളിയിച്ചു തന്ന വഴിയിലൂടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധീരധീരം മുന്നോട്ടു പോകാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അല്ലാതെയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ റബുല്ലിസത്ത് എല്ലാവിധ കഴിവുകളും നൽകി നൽകി നമ്മളെയൊക്കെ തുണക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തിമൂന്ന് എൺപത്തിനാല് ആയത്തുകൾ ബോധി വെക്കുകയും എൺപത്തിമൂന്നാമത്തെ ആയത്തിനെ കുറിച്ച് മാത്രം ഏതാനും ചില കാര്യങ്ങൾ പറയുകയും ചെയ്തതാണ് എൺപത്തിനാലാമത്തെ ആയത്ത് അയ്യാമം ദൂദാത്ത് فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله العظيم فمن كان من അയ്യാമും معدودات അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ ആയത്തിൽ അത് നിങ്ങൾക്ക് തക്കവ ഉണ്ടാകാൻ വേണ്ടിയാണ് അഥവാ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് എന്നും ആ ആയത്തിൽ അള്ളാഹു താല ഓർമ്മിപ്പിച്ചു തുടർന്ന് പറയുന്നു അയ്യാമ മാദൂദാത്തിൻ എണ്ണപ്പെട്ട വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ഐ അസ്യാമു അയ്യാമുഹു കലായിൽ നോമ്പിന്റെ ദിവസങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഫലം യുഫറദാലൈക്കുമുദ്ദഹുറു കുല്ലു വർഷം മുഴുവനും നോമ്പ് നോൽക്കുക എന്നുള്ള ഒരു നിർബന്ധം അള്ളാഹു താല നിങ്ങൾക്ക് നൽകിയിട്ടില്ല തഹ്ഫീഫം വറഹ്മത്തമ്പിക്കും നിങ്ങൾക്ക് അള്ളാഹു സുബാനഹുവത്താല നിങ്ങളോട് കാരുണ്യം കാണിക്കുക എന്ന നിലക്കും നിങ്ങൾക്ക് ഇബാദത്തുകൾ ലഘൂകരിച്ചു തരിക എന്ന നിലക്കുമാണ് ഇങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം നിങ്ങൾക്ക് നിർബന്ധമായി അള്ളാഹു താല നൊമ്പനുഷ്ഠിക്കാനുള്ള കൽപ്പന നൽകിയിരിക്കുന്നത് സഫർ നിങ്ങളിൽ ആരെങ്കിലും രോഗികളോ അല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ അത്രയും ദിവസങ്ങൾ റമദാനിനു ശേഷം അവൻ നോറ്റുവിട്ടട്ടെ ഐ മങ്കാന ബിഹി മറലുൻ ആരിലെങ്കിലും രോഗമുണ്ടെങ്കിൽ ഔകാന മുസാഫിറൻ അല്ലെങ്കിൽ അവൻ യാത്രക്കാരനായാൽ അഫ്തറ രോഗം കാരണമോ യാത്ര കാരണമോ അവൻ നോമ്പ് മുറിക്കേണ്ടി വരികയും ചെയ്താൽ ഫലൈഹി കലാഉ ഇദ്ദത്തിമാ അഫ്തറ മിൻ അയ്യാമിൻ വൈരിഹ എത്ര ദിവസമാണോ റമദാനിൽ നിന്ന് അവൻ നോമ്പ് മുറിച്ചത് എങ്കിൽ അഥവാ നോമ്പ് നോൽക്കാതിരുന്നത് എങ്കിൽ അത്രയും ദിവസം റമദാനിനു ശേഷം അവൻ നോറ്റു വീട്ടേണ്ടതാകുന്നു മിസ്കീൻ നോമ്പ് നോൽക്കാൻ സാധിക്കാത്തതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ അവർ ഒരു മിസ്കീനിന് ഭക്ഷണം നൽകേണ്ടതാകുന്നു മാൽ നോമ്പ് അവർക്ക് നോൽക്കാൻ സാധിക്കും പക്ഷേ ആ നോമ്പ് നോൽക്കുന്നത് കാരണം അവർക്ക് അസഹ്യമായ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും അങ്ങനെ അസഹ്യമായ രീതിയിലുള്ള പ്രയാസങ്ങളോടുകൂടെ നോമ്പ് നോൽക്കുന്ന ആളുകൾ നോമ്പു നോൽക്കുന്നത് കാരണമായി അസഹ്യമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നയാളുകൾ അവർ ചെയ്യേണ്ടത് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ ഫിദിയത്തുൻ തൊഴാമു മിസ്കീൻ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്ന പ്രായശ്ചിത്തം അവർ നൽകേണ്ടതാകുന്നു പ്രയാസത്തോടുകൂടി നോമ്പു നോൽക്കുന്നയാളുകൾ നോമ്പ് നോൽക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ അവർ നോമ്പ് നോൽക്കുകയാണെങ്കിൽ വലിയ പ്രയാസമുണ്ടാകും എന്തു കാരണം ലി ഷൈഹൂഹത്തിൻ അവർക്ക് പ്രായാധിക്യമുണ്ട് അവൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ക്ഷയം കാരണം അവർക്ക് അനാരോഗ്യം കാരണം അവർക്ക് നോമ്പ് നോറ്റാൽ വലിയ പ്രയാസമുണ്ടാകുമെങ്കിൽ ഇതാ അഫ്തറൂ അലൈഹിം ഫിദിയ അങ്ങനെ അവർ നോമ്പ് മുറിക്കുകയും ചെയ്താൽ അവർ പ്രായശ്ചിത്തം നൽകേണ്ടതാണ് മിസ്കീനിൻ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്ന നിലയിൽ എന്ന അളവിൽ ലിക്കുല്യവുമിൻ ഓരോ നോമ്പ് നഷ്ടപ്പെടുന്ന ദിവസത്തിനും അപ്പൊ എത്ര ദിവസമാണോ അവർ നോമ്പ് നഷ്ടപ്പെടുത്തുന്നത് റമദാൻ മുഴുവനും അവർക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുന്നില്ലേ എങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് ഇത് പ്രായാധിക്യം കാരണം വയോധികരായത് കാരണം അവർക്ക് നോമ്പ് നോറ്റാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ ജീവഹാനി തന്നെ സംഭവിച്ചേക്കും അല്ലെങ്കിൽ അവരുടെ രോഗങ്ങൾ അധികരിക്കാൻ കാരണമാകും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ അവർ ഓരോ റമദാനിലെ ദിവസത്തിനും ഓരോ മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നതാണ് അവരുടെ പ്രായശ്ചിത്തം അഥവാ ഒരു മുദ് ഭക്ഷണം ഒരു മുദ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അറുന്നൂറ്റി അൻപത് ഗ്രാ കിലോഗ്രാം അറുന്നൂറ്റി അൻപത് ഗ്രാം ഭക്ഷണ സാധനം സാധാരണ നാട്ടിൽ മുഖ്യാഹാരമായി കഴിക്കുന്ന അല്ലെങ്കിൽ ഫിത്ർ സക്കാത്തിന് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണം ഏതാണോ അത്രയും ഭക്ഷണ സാധനങ്ങൾ ഒരു നോമ്പിന് ഒരു മിസ്കീനിന് എന്ന നിലക്ക് കൊടുക്കേണ്ടതാണ് ഒരു നോമ്പൊഴിവാക്കിയാൽ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കേണ്ട അളവ് ഒരു മുദ്ദാണ് അഥവാ അറുന്നൂറ്റി അൻപത് ഗ്രാം ഭക്ഷണം ഫമൻ തത്തവ ഹൈറൻ ആരെങ്കിലും നന്മ അധികരിപ്പിക്കുകയാണെങ്കിൽ അതിനെ രണ്ട് രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഫമൻ തത്തവ്വ ഖൈറൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത അളവിനേക്കാൾ ഈ ഫിദിയ അവൻ അധികരിച്ചു കൊടുക്കുകയാണെങ്കിൽ അഥവാ അറുന്നൂറ്റി അൻപത് ഗ്രാം ഒരു മുദ് എന്നതിനു പകരം അവൻ ഒരു കിലോഗ്രാം ഭക്ഷണമാണ് കൊടുക്കുന്നത് എങ്കിൽ ഫഹുവ ഹൈറുല്ലഹു അതവനേറ്റവും ഉത്തമമാകുന്നു ഗുണകരമാകുന്നു മറ്റൊരു രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഫമൻ തത്തവ്വ ഖൈറൻ ആരെങ്കിലും പ്രയാസം സഹിച്ചുകൊണ്ട് നോമ്പ് നോൽക്കുകയും എന്നിട്ട് പിന്നെയും അവൻ മുദ്ദു കൊടുക്കുകയുമാണെങ്കിൽ മിസ്കീനിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫഹുവ ഹൈറുല്ലഹു അതവനേറ്റവും ഗുണകരമാകുന്നു വന്തസൂമൂ ഹൈറുല്ലക്കും ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രയാസത്തോട് നോമ്പ് നോൽക്കുക എന്നതുകൊണ്ട് വലിയ പ്രയാസം സഹിക്കേണ്ടി വന്നിട്ടും അവൻ നോമ്പ് നോൽക്കുക തന്നെയാണെങ്കിൽ ഹൈറുല്ലക്കും അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്നു പ്രയാസം സഹിച്ചാലും വേണ്ടില്ല ഞാൻ നോമ്പ് നോൽക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്നൊരാൾ ഒരു വൃദ്ധനായ മനുഷ്യൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുല്ലഹു വസൂമു ഖൈറുല്ലക്കും നിങ്ങൾ നോമ്പ് നോൽക്കലാകുന്നു നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായത് ഇങ്കുന്തും താലമൂൻ നിങ്ങൾ കാര്യത്തെ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഐ വസ്സൗമു ഹൈറുല്ലക്കും പ്രമുഖ മുഫസിരീങ്ങൾ പറയുന്നത് വസ്സൗമു ഹൈറുല്ലക്കും മിനൽ ഫിത്തിരി വൽ ഫിദിയത്തി നിങ്ങൾ നോമ്പ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫിദിയ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം നോമ്പ് നോൽക്കുക തന്നെയാണ് ഇൻകുന്തും തൗലമൂന മാഫിസ് സൗമി മിൻ അജിരിം വ ഫദീല നോമ്പ് നോൽക്കുന്നത് കാരണമായി ഉണ്ടാകുന്ന മഹത്തായ പ്രതിഫലത്തെയും അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനമാനങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നോമ്പ് നോൽക്കുക തന്നെയാണ് നിങ്ങൾക്ക് ഗുണകരം ഇൻകുന്തും താലമൂൻ എന്നതിന്റെ ഒരു വിശദീകരണം അങ്ങനെയാണ് മറ്റൊരു വിശദീകരണം ഇന്ന സൗമ അലൈക്കും നോമ്പാണ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നത് ആയതുകൊണ്ട്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 على ما هداكم ولعلكم تشكرون شهر رمضان رمضان മാസം അല്ലതീ ഉൻസില ഫീഹിൽ ഖുർആാനു ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആാനിന്റെ അവതരണം ആരംഭിച്ചത് ഹുദല്ലിന്നാസി ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒബയ്യനാത്തിമ്മിനൽ ഹുദ സന്മാർഗത്തിൽ നിന്നുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടും വൽ ഫുർഖാൻ സത്യാസത്യങ്ങളെ വിവേചനം ചെയ്യുന്ന രൂപത്തിലും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടക്ക് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഖുർആൻ അത് അവതരണം ആരംഭിച്ചത് ഈ മാസത്തിലാണ് ഫമൻ ഷഹിദമിങ് കുമുഷഹ്റ ആയതുകൊണ്ട് നിങ്ങളില്ലാരെ ഏതെങ്കിലും ആ മാസത്തിൽ നോമ്പു നോൽക്കാൻ സാധിക്കുന്ന രൂപത്തിൽ അവന്റെ നാട്ടിൽ ഹാജരായാൽ ഫല്യസുംഹു ആ മാസത്തിൽ അവൻ നോമ്പു നോറ്റുകൊള്ളട്ടെ നോമ്പു നോൽക്കാൻ കഴിവുള്ള രൂപത്തിൽ ആ മാസത്തിൽ ഒരാൾ സന്നിഹിതനായാൽ അവൻ നോമ്പു നോറ്റുകൊള്ളട്ടെ ഒമങ്കാന മരീളൻ ആരെങ്കിലും രോഗിയാണെങ്കിൽ ഔ അല സഫരിൻ അല്ലെങ്കിൽ അവൻ റമദാൻ മാസത്തിൽ യാത്ര പോവുകയാണെങ്കിൽ ഫഇദ്ദത്തുമ്മിന്നയ്യാമിന്നുഹർ ആ രോഗം കാരണമോ യാത്ര കാരണമോ എത്ര നോമ്പാണ് അവന് നഷ്ടപ്പെടുന്നതെങ്കിൽ റമദാനിനു ശേഷം മറ്റു മറ്റു മാസങ്ങളിൽ നിന്ന് അത്രയും ദിവസം അവൻ നോമ്പ് നോറ്റുവീട്ടേണ്ടതാണ് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുക വഴി അതിൻ്റെ നിയമവ്യവസ്ഥ പഠിപ്പിക്കുക വഴി നോമ്പിൻ്റെ കാർക്കശ്യം വിശദീകരിക്കുക വഴി പ്രഭാതം മുതൽ അസ്തമയം വരെ നിങ്ങളെ അന്നപാനാദികളെ തൊട്ടും നിങ്ങളുടെ ലൈംഗികമായ ആവശ്യ പൂർത്തീകരണത്തൊട്ടും അല്ല പൂർത്തീകരണത്തെ തൊട്ടും നിങ്ങളെ നിർബന്ധമായി നിങ്ങൾ മാറി നിൽക്കണം എന്ന് കൽപ്പിക്കുക വഴി അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത് വലായുരീതുബിക്കുമുലോസ്റ നിങ്ങൾക്കൊരിക്കലും പ്രയാസമുണ്ടാക്കാൻ അള്ളാഹു താല ഉദ്ദേശിക്കുന്നില്ല വലിതുക്മിലുൽ ഇദ്ദത്ത നിങ്ങൾ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയുമാണ് അള്ളാഹു താല ഇങ്ങനെ ചെയ്യുന്നത് വലിതുക്മിലുൽ ഇദ്ദ നിങ്ങൾ മാസത്തിന്റെ എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടിയുമാണ് വലിതുക്കബിറുല്ലാഹാലാമ ഹദാക്കും നിങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചതിന്റെ പേരിൽ അള്ളാഹുതാലാക്ക് നിങ്ങൾ തക്ബീർ ചൊല്ലാൻ വേണ്ടിയുമാണ് ഒല അല്ലക്കും തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയുമാണ് അള്ളാഹുതാല നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നിരിക്കുന്നത് ഫക്കാന കൗലുഹു താല മുഫസ്രീങ്ങൾ വിശദീകരിക്കുന്നു ഷഹ്റു റമദാനല്ലതി അല്ലതി ഉൻസിലഫീഹിൽ ഖുർആാനു എന്നത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധി എന്ന പദമാണ് പ്രസിദ്ധി എന്ന പദത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ഷുഹുറത്ത് എന്ന പദത്തിൽ നിന്ന് അതിന്റെ അർത്ഥം പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷുഹുറത്ത് എന്ന് പറഞ്ഞാൽ ലുഹൂറു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു വെളിവാകുക പുറത്തേക്ക് വരിക എന്നാണ് അർത്ഥം വസുമ്മിയൽ ഹിലാലു ഷഹ്റൻ മാസത്തിന് മാസപ്പിറവിക്ക് ഹിലാലിന് ഷെഹർ എന്ന് പറയാൻ കാരണം ലിഷുഹുറത്തിഹി ബയാനിഹി അത് പുറത്തു വന്നതുകൊണ്ടാണ് ഉള്ളിലുണ്ടായിരുന്ന മാസപ്പിറവി ബാലചന്ദ്രൻ അത് പുറത്തേക്ക് വന്നതുകൊണ്ടാണ് അതിന് ഷെഹർ എന്ന് പറയാൻ കാരണം വസുമിയ ഷെഹ്റു ഷെഹ്റൻ ബിസ്മിൽ ഹിലാലി പിന്നീട് മാസത്തിന് ആ പേര് കിട്ടാൻ കാരണം ഒരു മാസത്തിന് അറബിയിൽ ഷെഹ്റു എന്ന് പറയാൻ കാരണം അത് ആ മാസപ്പിറവി പുറത്തു വന്നു എന്നതുകൊണ്ട് മാസപ്പിറവിയുടെ പേര് പിന്നെ ആ മാസത്തിന് മൊത്തമായി പറഞ്ഞു വരുന്നതാണ് റമലാൻ എന്ന് പറഞ്ഞാൽ റംലാ എന്ന പദത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് റംലാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരത് ശരത്കാലത്തിന് മുമ്പുണ്ടാകുന്ന മഴ എന്നാണ് മതറുന്യ ഖരീഫ് ശരത്കാലത്തിന് മുമ്പ് വരുന്ന മഴ ആ മഴ പെയ്യുന്നതോടുകൂടി ഭൂമിയിലുള്ള പൊടിപടലങ്ങളൊക്കെ മാറ്റിയിട്ട് ആ മഴ ഭൂമിയെ ക്ലിയറാക്കും ശുദ്ധീകരിക്കും അങ്ങനെ ശരത്കാലം വരുന്നതിന്റെ മുമ്പ് ആളുകളൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സുഖലോലുപതക്ക് വേണ്ടി യാത്രയാരംഭിക്കുന്ന തണലുകൾ തേടിപ്പോകുന്ന കാലം ആ ശരൽക്കാലം വരുന്ന സമയത്തേക്ക് ആളുകൾക്ക് സുഖമായി ഭൂമിയിലൂടെ ഉല്ലസിക്കാൻ വേണ്ടി ഭൂമിയെ ശുദ്ധീകരിക്കാൻ ആ ശരൽക്കാലത്തിന്റെ മുമ്പ് വരുന്ന മഴ ഭൂമുഖത്തെ ക്ലിയറാക്കാൻ വേണ്ടി ശുദ്ധീകരിക്കാൻ വേണ്ടി പൊടിപടലങ്ങളെയൊക്കെ നീക്കിക്കളയാൻ വേണ്ടി വരുന്ന മഴക്കാണ് റംവാ എന്ന് പറയുക ആ മഴയിൽ നിന്നാണ് ആ അർത്ഥമുള്ള റംലാ എന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന പദത്തെ പിടിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് മുഫസിരീങ്ങൾ പറയുന്നു والمعنى في الآية أن الأيام المعدودات التي فرضتها عليكم أيها المؤمنون സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഈ നിശ്ചിതമായ ദിവസങ്ങൾ നോമ്പ് നോൽക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് ഹിയ ഷഹറു റമദാൻ അല്ലതി ഇബ്തദഅ ഫീഹി നുസൂലുൽ ഖുർആൻ അത് ഖുർആനിന്റെ അവതരണം ആരംഭിച്ച മാസമാകുന്നു فكذلك شهر رمضان യഹുസിലു അബുദാന ഹാദിഹില്ലുമ്മത്തിമിന ദുനൂബി ശരൽക്കാലത്തിന്റെ മുമ്പ് മഴ പെയ്തുകൊണ്ട് ഭൂമുഖം ശുദ്ധമാക്കുന്നത് പോലെ പൊടിപടലങ്ങൾ എന്നൊക്കെ വൃത്തിയാക്കുന്നത് പോലെ റമദാൻ മാസം നിങ്ങളുടെ ഹൃദയത്തിന്റെ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളെയും എല്ലാ തരത്തിലുള്ള മോശമായ ചിന്താഗതികളെയും ഹൃദയത്തിലുള്ള എല്ലാ അഴുക്കുകളെയും റമദാൻ മാസം കഴുകി വൃത്തിയാക്കുന്നതാണ് അതിനാണ് അള്ളാഹു സുബാനഹുവത്താല റമദാൻ മാസത്തെ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതരണം ആരംഭിച്ച മാസം ആ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനഹുവത്ത ആല ജനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള നന്മയുടെ മാർഗവും അള്ളാഹു സുബാനഹുവത്താല വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫല്യസുംഹു ആ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതനായാൽ അവൻ നോമ്പു നോറ്റുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ മൻ ഹലറ മിൻകുമു ആ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ ഫല്യസുംഹു ആ മാസം മുഴുവനും അഥവാ അതിന്റെ പകൽ മുഴുവനും അവൻ നോമ്പു നോൽക്കണമെന്ന് വല അല്ലക്കും തഷ്കുറൂൻ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹുത്താല പറയുന്നത് പറയുന്നത് ഇന്നല്ലാഹ താല ലമ്മ അമറ ബിത്തക്ബീരി وهو لا يتم إلا بأن يعلم العبد جلال الله وكبرياءه وعزته وعظمته وكونه أكبر من أن تصل إليه عقول العقلاء അള്ളാഹുവിന് നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് നോമ്പ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോമ്പിലൂടെ നിങ്ങൾക്ക് തക്വ നേടിയെടുക്കാൻ സാധിക്കുകയും അങ്ങനെ നിങ്ങൾ തക്വയിലൂടെ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ഔന്നിത്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ജലാലീയത്തിനെ കുറിച്ചുമൊക്കെയുള്ള യഥാർത്ഥത്തിലുള്ള ബോധം നിങ്ങൾക്ക് കൈവന്നാൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള അറിവ് ലഭിക്കും ആ അറിവിലൂടെ നിങ്ങൾ നന്ദിയുള്ള അടിമകളായി തീരും അതിനാണ് അള്ളാഹു താല നിങ്ങൾക്ക് റമദാൻ മാസത്തിലുള്ള നോമ്പ് നിർബന്ധമായി കൽപ്പിച്ചു സൂചിപ്പിച്ചിരിക്കുന്നത് റമദാനിൽ ഒരാൾ നോമ്പ് നോൽക്കുക വഴി അവന് അള്ളാഹുത്താല ആഗ്രഹിച്ച രൂപത്തിൽ അള്ളാഹുത്താല കൽപ്പിച്ച രൂപത്തിൽ നോമ്പ് നോൽക്കുക വഴി അവന് തക്കുവയുണ്ടാകുന്നു ആ തക്കുവയുണ്ടാകുന്നതോടുകൂടി അള്ളാഹുവിന്റെ ജലാലീയത്തിനെ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹുവിന്റെ അളമത്തിനെ അവന് കൃത്യമായി കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു അള്ളാഹുവിന്റെ ഔന്നിത്യവും അവന്റെ മഹാത്മ്യവും ഒരടിമക്ക് കൃത്യമായി ബോധ്യപ്പെട്ടാൽ ആ മഹാനായ റബ്ബു സുബാനഹൂവത്താലയെ മഹാനായ സൃഷ്ടാവിനെ യഥാർത്ഥത്തിൽ ഒരാൾ മനസ്സിലാക്കിയാൽ അവന്റെ ജീവിതം മുഴുവനും ആ ജലാലിയത്തിന്റെ ഉടമയായ അവന്റെ നാഥനെ അവൻ പുകഴ്ത്തിക്കൊണ്ടിരിക്കും അവൻ നന്ദി കാണിച്ചു കൊണ്ടിരിക്കും അതിനുവേണ്ടിയാണ് അള്ളാഹു സുബാനഹുവത്താല നിങ്ങൾക്ക് വിശുദ്ധമായ റമദാനിലുള്ള ഈ നോമ്പിനെ നിർബന്ധമാക്കി തന്നിരിക്കുന്നത് എന്ന് അള്ളാഹു സുബാനഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ റസൂലി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക റസൂലി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞതായി പ്രമുഖ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാനായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഒക്കെ വിശദീകരിച്ച ഒരു ഹദീസ് അല്ലാമാലു എന്തല്ലാഹി സബ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏഴു തരത്തിലാണ് അമലാനി മൂജിബാനി അതിലുള്ള രണ്ട് അമലുകൾ ആ അമലുകൾ ചെയ്യുക വഴി അവന് നിർബന്ധമായ പ്രതിഫലം ലഭിക്കുന്നു ഏതാണ് നിർബന്ധമായി പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ من لقي الله يعبده مخلصا لا يشرك به شيئا وجبت له الجنة ഒരാൾ അള്ളാഹുവിനെ അറിഞ്ഞു ആരാധിക്കുകയും അവനെ ഒരിക്കലും ഷിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഇബാദത്തിൽ അള്ളാഹുവിനെ അള്ളാഹുവിനോടുകൂടി മറ്റാരെ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുകയും അഥവാ ഇബാദത്ത് കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായി ചുരുക്കുകയും അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ ലഹുൽ ജന്ന അവന് സ്വർഗം നിർബന്ധമാണ് അതുപോലെ ഒരാൾ ജീവിതത്തിൽ ഷിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയാൽ അഷുറ കബിഹി വജബത്തുലഹുന്നാർ അവന് നരകവും നിർബന്ധമാണ് അപ്പൊ ഷിർക്കു ചെയ്യാതെ ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ അങ്ങനെ അവൻ മരിച്ചു പോയാൽ അവന് സ്വർഗം നിർബന്ധമാണ് ഷിർക്കു ചെയ്തുകൊണ്ട് ഒരാൾ ആ ഷിർക്കിലൂടെ മരിച്ചു പോയാൽ അവന് നരകവും നിർബന്ധമാണ് ഇതാണ് രണ്ട് അമലുകൾ അത് ചെയ്താൽ ആ അമലുകൾ നിർവഹിക്കുക വഴി അവന് ഒന്നുകിൽ സ്വർഗം നിർബന്ധമായി ലഭിക്കുന്നു അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ നരകം നിർബന്ധമായി ലഭിക്കുന്നു ഇനി അമലാനബി അംസാലിഹിമ അടുത്ത രണ്ട് അമലുകൾ അതിന് തുല്യമായ പ്രതിഫലാണ് കിട്ടുക അഥവാ ഒരു അമൽ ഒരു പ്രാവശ്യം ചെയ്താൽ അതിന് തുല്യമായ പ്രതിഫലം ഒമൻ അമല ബിസയ്യത്തിൻ അതെങ്ങനെയാണ് ഒരാളൊരു തിന്മ ചെയ്തു എന്നാൽ ജൂസിയ മിസ്ലുഹ ഒരു തെറ്റ് ചെയ്തു ഒരാൾ ആ തെറ്റിന് ഒരു തെറ്റിന് ഒരു ശിക്ഷയാണ് അള്ളാഹു സുബാനഹുവത്താല നൽകുക അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണിത് എന്ന് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അവൻ ഒരു ശിക്ഷ മാത്രമാണ് ലഭിക്കുക എന്നാൽ അതോടൊപ്പം നന്മയുടെ പക്ഷത്ത് നോക്കുമ്പോൾ അതിനോട് ചേർത്തു പറഞ്ഞിട്ടുള്ളത് മൻ ബിഹസനത്തിൻ ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു ആദ്യം പറഞ്ഞത് ഒരാൾ ഒരു തിന്മ ചെയ്തു എന്നാണ് ഒരു തിന്മ ഒരാൾ ചെയ്തു അവന് ഒരു ശിക്ഷ ലഭിക്കുന്നതാണ് ഒരു നന്മ ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചു പക്ഷേ അവനത് ചെയ്തില്ല എന്നാൽ അവന് ഒരു പ്രതിഫലം ലഭിക്കുന്നതാണ് ഇവിടെ തിന്മ ചെയ്തപ്പോൾ ഒരു പതി ഒരു ശിക്ഷയുള്ളൂ എന്നാ നന്മ അവൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ അതോടുകൂടെ തന്നെ അവന് ഒരു പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടു അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാകുന്നു അവന്റെ സൃഷ്ടികളോടുള്ള റഹ്മത്താകുന്നു ഇത് കാണിക്കുന്നത് എന്ന് മഹാന്മാരായ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ ഈ ഹദീസിനെ പഠിപ്പിച്ചു തന്നുകൊണ്ട് നമുക്ക് വിശദീകരിക്കുകയാണ് ഒമൻ അമിൽ ഹസനൻ ജൂസിയ അഷ്റൻ ഒരാൾ ഒരു നന്മ പ്രവർത്തിച്ചു എന്നാൽ അവന് പത്ത് പ്രതിഫലം ലഭിക്കുന്നതാണ് അല്ലാഷറത്തുബി അഷിരി അംസാലിഹ മറ്റു ഹദീസിൽ കാണാൻ സാധിക്കും ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ ചെയ്തില്ല എന്നാൽ തന്നെ ഒരു പ്രതിഫലമുണ്ട് അടുത്തത് പറയുന്നത് ഒരാൾ ഒരു നന്മ ചെയ്തു എന്നാൽ അവന് പത്തു പ്രതിഫലമുണ്ട് ഒമൻ അംഫക്കമാലഹൂഫി സബീലില്ല ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു നൽകിയ ധനത്തെ വിനിമയം ചെയ്താൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന്റെ ആ ചെലവഴിക്കലിന്റെ പ്രതിഫലം അവന് ഇരട്ടിപ്പിക്കപ്പെടുന്നതാണ് ഒരു ദിർഹം എഴുന്നൂറ് ദിർഹമായിട്ട് അവൻ ഇരട്ടിപ്പിക്കപ്പെടും അഥവാ ഒരു ദിർഹം അവൻ ദാനം ചെയ്താൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ എഴുന്നൂറ് ദീർഹം ചെലവഴിച്ച പ്രതിഫലം അവന് ലഭിക്കും ഒരു ദീനാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ചെലവഴിച്ചാൽ അതിനെ എഴുന്നൂറ് ദീനാറായിട്ട് അള്ളാഹുവിങ്കൽ ഇരട്ടിപ്പിക്കപ്പെടും അഥവാ ഒരു ദീനാർ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിമയം ചെയ്താൽ ചെലവഴിച്ചാൽ ദാനം ചെയ്താൽ അതിന് എഴുന്നൂറ് ദീനാറു ദാനം ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹുത്താല കൊടുക്കും ഈ പറഞ്ഞതൊക്കെ റമദാൻ അല്ലാത്ത കാലത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധ റമലാനിലാണ് ഈ പറയപ്പെട്ട പ്രതിഫലം മുഴുവനും റമദാൻ അല്ലാത്ത കാലത്ത് ഒരാൾക്ക് അമലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് എന്നാൽ റമദാനിൽ ഇതേ കർമ്മങ്ങൾ ചെയ്യുക വഴി ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നുള്ള ഏതൊരു സുന്നത്തായ കർമ്മം അവൻ ചെയ്താലും മറ്റു മാസങ്ങളിൽ ഒരു ഫർള് ചെയ്തതിന് തത്തുല്യമായ പ്രതിഫലമാണ് അവന് ലഭിക്കുക എന്ന് ആദരവായ റസൂലുല്ലാഹി അതോടൊപ്പം ഒരാള് ഒരു ഫറല് ഈ മാസത്തിൽ ചെയ്താൽ എഴുപത് ഫറല് ചെയ്ത പ്രതിഫലവും അവന് ലഭിക്കുമെന്നും ഇമാം ഇബിനു ഹിബാൻ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ഇബിന് ഹുസൈമയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും ഈ ഹദീസിൽ പറയുന്നത് അവസാനമായി നോമ്പ് അള്ളാഹുവിനുള്ളതാണ് അതിന്റെ പ്രതിഫലം എത്രയാണെന്ന് അള്ളാഹുവിനല്ലാതെ അറിയില്ല ഇവിടെ ഓരോ അമലിന്റെയും പ്രതിഫലത്തെ അള്ള പറഞ്ഞു ഓരോന്നിൻ്റെയും പ്രതിഫലം പറഞ്ഞു ഒരാൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ ചെയ്തില്ല എന്നാൽ ഒരു പ്രതിഫലം നന്മ ചെയ്തു എന്നാൽ പത്തു പ്രതിഫലം ഒരാൾ ഒരു ദീനാറ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് എഴുന്നൂറ് ദീനാറ് ചെലവഴിച്ച പ്രതിഫലം എന്നിട്ടാണ് പറയുന്നത് വസ്സുയാമുലില്ല നോമ്പ് അള്ളാഹുവിനുള്ളതാണ് ഇല്ലല്ലാ അതിന്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ അറിയില്ല അപ്പോൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ എഴുന്നൂറ് ദിവസം നോമ്പ് നോറ്റതുപോലെയാണ് നല്ല പറഞ്ഞിട്ടുള്ളത് അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു ദീനാറ് ചെലവഴിച്ചാൽ എഴുന്നൂറ് ദീനാറ് ചെലവഴിച്ചതിന്റെ പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞതിന്റെ തൊട്ടടുത്തല്ല പറയണത് ആ റസൂലുല്ലാഹി സല്ലാ അലൈഹി തങ്ങൾ പറയണത് വസ്സുയാമുലില്ല നോമ്പ് അള്ളാഹുവിനുള്ളതാണ് ലാ യാവലമു ഇല്ലല്ലാ അതിന്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ അറിയില്ല അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ദീനാറിന് എഴുന്നൂറ് ദീനാറിന്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഉണ്ടാകണം അതിനേക്കാൾ കൂടുതലാണ് അപ്പൊ ഒരു ഒരു ദിവസം നോമ്പ് നോറ്റാൽ എഴുന്നൂറ് ദിവസം നോമ്പ് നോറ്റതുപോലെയാണ് എന്നല്ല അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് എന്നാണ് അതും ഏത് നോമ്പ് സുന്നത്ത് നോമ്പിന്റെ കാര്യമാണ് ആ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഫറല്ലായ നോമ്പിന്റെ കാര്യോ വസ്വയാമുലില്ല നോമ്പ് അള്ളാഹുവിനുള്ളതാണ് ആ നോമ്പിന്റെ പ്രതിഫലം ലായാബുഹു ഇല്ലല്ലാ അതിന്റെ പ്രതിഫലം അള്ളാഹുവിനല്ലാതെ അറിയില്ല റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾക്ക് നോമ്പിന്റെ കൃത്യമായ പ്രതിഫലത്തിന്റെ വിവരം അള്ളാഹു താല കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തോട് ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നോമ്പിന്റെ പ്രതിഫലം എത്രയാണ് എന്ന് കൃത്യതയോടുകൂടിയുള്ള ഒരു അറിയിപ്പ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുത്താല നൽകിയില്ല കാരണം അതിന്റെ പ്രതിഫലം അറ്റമില്ലാത്തതാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ ഹദീസിനെ വിശദീകരിച്ചെടുത്ത് മഹാന്മാരായ പല ഹദീസിന്റെ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുണ്ട് നോമ്പിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ മറ്റു ഉമിനീയങ്ങൾക്കൊക്കെ ലഭിക്കുന്നതിന്റെ മുമ്പായിട്ട് അള്ളാഹുവിന്റെ ലിഖാ ആദ്യമായിട്ട് അവർക്ക് ലഭിക്കുമെന്ന് അഷ്റഫുൽ ഹൽഖ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ മോമിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ ലിഖാ സ്വർഗത്തിൽ കടന്നതിന് ശേഷം അവസാനമായി ലഭിക്കും എല്ലാ പ്രതിഫലവും സ്വർഗത്തിൽ നിന്ന് കൊടുത്ത ശേഷം അള്ളാഹു സുബാനഹുവത്താല സ്വർഗസ്ഥരായ ആളുകളോട് ചോദിക്കുമത്രേ ഇനിയും ഞാൻ നിങ്ങൾക്ക് ചിലത് നീക്കി വെച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിലുള്ള ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കുമത്രേ അല്ലയോ റബുല്ലിസത്തായ തമ്പുരാനെ ഞങ്ങൾ ദുന്യാവിൽ വളരെ ചുരുങ്ങിയ കാലം ചെറിയ ഇബാദത്തുകൾ മാത്രം ചെയ്തിട്ട് നീ ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്വർഗത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇനിയും അധികരിപ്പിക്കണോ എന്ന് ചോദിച്ചാൽ നീ ഞങ്ങളെ കളിയാക്കുകയാണോ റബ്ബേ എന്ന് സ്വർഗത്തിലുള്ള ആളുകൾ അള്ളാഹുവിനോട് തിരിച്ചു ചോദിക്കുമ്പോൾ അള്ളാഹു സുബാനഹുവത്താല പറയുമത്രേ അല്ല ഇതിനേക്കാൾ വലിയ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാനഹുവത്താല അവർക്കിടയിൽ അള്ളാഹുവിൻ്റെയും ആ സ്വർഗസ്ഥരായ ആളുകൾക്കും ഇടയിലുള്ള സിത്ര അങ്ങോട്ട് നീക്കിയിട്ട് അള്ളാഹുവിൻ്റെ ലിഖാ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നോമ്പുകാരായ ആളുകൾക്ക് അതിന്റെ മുമ്പ് തന്നെ അള്ളാഹു താലയുടെ ലിഖാ ലഭിക്കുമെന്നാണ് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ ലിഖാ അവർക്ക് സാധ്യമാകുമെന്ന് ഹബീബായ റസൂലുല്ലാഹി അതാണ് ലിസ്വാഇമി ഫർഹത്താനി നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് ഫർഹത്തുനിന്ദ ഫിത്തിരിഹി അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് അവൻ അടങ്ങാത്ത സന്തോഷം സന്തോഷമുണ്ടാകുന്നു അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിലും അവനടങ്ങാത്ത സന്തോഷമുണ്ടാകുമെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നു അപ്പോ നോമ്പിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എവിടെയും കണക്കാക്കാൻ പറ്റാത്ത പ്രതിഫലമാണ് സ്വതക്കാണ് എണ്ണപ്പെട്ട പ്രതിഫലമുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലം പറഞ്ഞിട്ടുള്ളത് പക്ഷേ നോമ്പിന്റെ പ്രതിഫലം എണ്ണപ്പെടാത്ത പ്രതിഫലമാണ് എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കുണ്ട് എണ്ണപ്പെടാത്ത പ്രതിഫലമാകുമ്പോൾ അത് എത്രയാണെന്ന് അറിയില്ല എന്താണെന്നും അറിയില്ല അതിൻ്റെ വലിപ്പം എത്ര വണ്ണം എത്ര എണ്ണം എത്ര ഒന്നും വെളിവാക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് എണ്ണം വെളിവാക്കപ്പെടാത്ത വണ്ണം വെളിവാക്കപ്പെടാത്ത വലിപ്പം വലിയ വെളിവാക്കപ്പെടാത്ത മഹത്തരമായ പ്രതിഫലമാണ് യഥാർത്ഥത്തിലുള്ള നോമ്പുകാരന് അള്ളാഹുത്താല നീക്കിവച്ചിട്ടുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നു അഥവാ അഥവാ അങ്ങനെയുള്ള ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു ലായ് ഉമിനു അഹദുക്കും ഹത്തായക്കൂന ഹവാഹു തബ അല്ലിമാജി തുബിഹി ലായ് ഉമിനു അഹദുക്കും ഹത്തായക്കൂന ഹവാഹു തബ അല്ലിമാജി തുബിഹി നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാകില്ല അവന്റെ ആഗ്രഹങ്ങൾ അവന്റെ ആഗ്രഹങ്ങൾ ഞാൻ നിയോഗിക്കപ്പെട്ട പ്രസ്ഥാനവുമായി അഥവാ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആഗ്രഹങ്ങളായി മാറുന്നത് വരെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹം ഇസ്ലാം എന്താണോ ആഗ്രഹിക്കുന്നത് റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലം തങ്ങൾ എന്താണോ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ എന്താണോ പറഞ്ഞു തന്നിട്ടുള്ളത് അത് നമ്മുടെ ആഗ്രഹമായി തീരുന്നത് വരെ നിങ്ങളിൽ ഒരാളും പൂർണ്ണ മോമിനാകില്ലെന്ന് ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറയണം ആ രൂപത്തിൽ അള്ളാഹു സുബാനഹുവത്താലയുടെ ലിഖാഇന് വേണ്ടി നോമ്പ് നോൽക്കുക നമ്മൾ നോമ്പ് നോൽക്കുന്നത് അള്ളാഹുവിന്റെ ലിഖാ കിട്ടാനാണ് റബ്ബിഹി ആ രൂപത്തിൽ നമുക്ക് നോമ്പ് നോൽക്കാൻ സാധിച്ചാലാണ് അള്ളാഹുവിന്റെ ലിഖാ അള്ളാഹുവിനെ കണ്ടുമുട്ടുക അള്ളാഹുവിന്റെ താല്പര്യം എന്താണോ അത് നേടിക്കൊടുക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുക ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനഹുവത്താല ഉദ്ദേശിച്ച അടിമകളായി നമ്മൾ മാറുന്നത് ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കാനാണ് അള്ളാഹു സുബാനഹുവത്താല നമുക്ക് നോമ്പ് നിർബന്ധമാക്കി തന്നിരിക്കുന്നത് എന്ന് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സാധാരണഗതിയിൽ പതിനൊന്ന് മണി മുതലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങേണ്ടത് പക്ഷേ ബഹുമാനപ്പെട്ട ഗഫൂറൻ വരി ഒക്കെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുപ്രധാനമായതും എപ്പോഴും കിട്ടാത്തതുമാണ് അതിൻ്റെ ശേഷം പല ആളുകളും പല ചോദ്യങ്ങളുമൊക്കെ ചോദിച്ചങ്ങനെ നീണ്ടുപോകുമ്പോൾ സമയം വളരെ വൈകിയിരിക്കുകയാണ് അതുകൊണ്ട് പന്ത്രണ്ടര മണിയും കഴിഞ്ഞു ഇനി ദീർഘിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇൻഷാല്ല അടുത്ത ദിവസം സൗകര്യ സൗകര്യപ്പെടുമ്പോൾ ഉസ്താദുമാരുടെ ക്ലാസ്സിന് ശേഷം ഇതേപോലുള്ള സമയങ്ങളിൽ ഇൻഷാല്ല അല്പം അടുത്ത ആയത്തിനെ കുറിച്ച് അഥവാ യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അടുത്തു വരുന്ന കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാനഹുവത്താല അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാ ഉസ്താദുമാർക്കും സഹോദരന്മാർക്കും അള്ളാഹു സുബാനഹുവത്താല അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ജീവിതത്തിൽ ഉപകരിക്കുന്ന പുണ്യകർമ്മങ്ങളാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനഹുവത്താല സ്വാലുഹ്യങ്ങളിൽ മുത്തക്കയങ്ങളിൽ നോമ്പ് കൊണ്ട് തക്കുവ സമ്പാദിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാർ മറ്റു നമ്മളോട് ബന്ധപ്പെട്ടവർ അവരുടെയൊക്കെ ബർസഖി ജീവിതം അള്ളാഹു സുബാനഹുവത്താല സ്വർഗീയമാക്കി കൊടുക്കട്ടെ അനിൽ അനിൽഹമുല്ലാഹി റബില്ലാലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു